തന്നെ വലിക്കുന്ന ഭൗതിക സന്ദർഭത്തിലേക്ക് വലിഞ്ഞു വലിഞ്ഞു പോകണമോ അതിനോടെല്ലാം എന്നേക്കുമായി വിട പറഞ്ഞ് ആത്മാനുഭവത്തിന്റെ ഭിക്ഷാഭൂമിയിലേക്ക് നടന്നു നീങ്ങണമോ ഇത് അർജുനന്റെ ശക്തമായൊരു സംഘർഷമായിരുന്നു സ്വത്വ സംഘർഷത്തിന്റെയും സ്വത്വ നിരാസത്തിന്റെയും സ്വത്വ അവബോധത്തിന്റെയും പിടിയിൽ അർജുനൻ വലിഞ്ഞു മുറുകുന്നു പാണ്ഡവ മധ്യമനെന്നും ദ്രോണ ശിഷ്യനെന്നും ഭീഷ്മപൗത്രനെന്നും ഇന്ദ്രപുത്രനെന്നും ഒക്കെയുള്ള മമതയുടെയും അഭിമാനത്തിന്റെയും കരാളഹത്തങ്ങളിൽ അഭിമാനിയായ അർജുനന്റെ മനസ്സ് മൂന്ന് ലോകങ്ങളെയും കീഴടക്കി വളരാൻ പര്യാപ്തമായി സ്വത്വ അവബോധത്തിലേക്ക് വലിയുന്നു അപ്പുറം ഭിക്ഷാപാത്രം കയ്യിലെന്തി വനഭൂമിയിലേക്ക് പോകുവാൻ സ്വത്വനിരാസത്തിന്റെ അന്തർഗതങ്ങൾ മന്ത്രിക്കുന്നു സ്വത്വനിരാസത്തിലും സ്വത്വ അവബോധത്തിലും ആന്തോളനം ചെയ്യുന്ന അർജുനൻ സ്വത്വ സംഘർഷത്തിലെത്തും ഒരിക്കലെങ്കിലും മനുഷ്യൻ ഈ രംഗം അനുഭവിക്കേണ്ടി വരും നിങ്ങൾ എന്തു കർമ്മം ചെയ്യും ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും ഒരു നാൾ എനിക്കും നിങ്ങൾക്കും ഈ അവർ ഓഫ് ട്രയൽ വിധിയുടെ ദിനം കൃഷ്ണൻ ഇത് യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് യുധിഷ്ഠിര അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ നീ പഠിച്ച വിദ്യകൾക്കോ ഒന്നും ചെയ്യാനാവാതെ നീ ഒറ്റയ്ക്ക് നിന്നോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു ദിനമുണ്ടാവും ഈ യുദ്ധത്തിനാണ് നമുക്ക് തയ്യാറെടുക്കുന്നത് ഇവിടെ പരീക്ഷീണനായി വീഴുന്നവൻ ജന്മജന്മാന്തരങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു ഈ യുദ്ധത്തെ സമർത്ഥമായി കിടക്കുന്നവൻ രാജ ചക്രവർത്തിയുടെ പരിവാരങ്ങളാൽ ആനയിക്കപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് നീങ്ങുന്നു അർജുനനും ഇന്ന് ഈ സംഘർഷ ഭരിതമായ അന്തരീക്ഷത്തിലാണ് അതുകൊണ്ട് തന്നെ വിഷാദിയായ അർജുനൻ കൃഷ്ണനോട് തന്റെ അന്തർഗതം തുറന്നു വയ്ക്കുകയാണ് ആ രംഗവും ഗംഭീരമാണ് വിഷീദന്നിതമബ്രവീസ് വിഷാദിയായിട്ട് ഇപ്രകാരം പറഞ്ഞു ആരോട് പറഞ്ഞു അങ്ങനെ എഴുതിയിട്ടുണ്ടോ പരയാ കൃപയാവിഷ്ട വിഷ്ട വിഷീദന്നിതം അബ്രവീസ് ആരോടെന്നില്ല അത് രണ്ടാം അധ്യായത്തിലാണ് ആരോട് എന്ന് പറയുന്നത് മധുസൂദനനോട് എന്ന് അപ്പൊ നോക്കാം നമുക്ക് സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേഭതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ ഗാണ്ഡീവം സംസദേഹത്താത് ത്വക്ഷൈവ പരിദഹ്യതേ ന ഭ്രമതീവ ച മേ മനഃ ഇവിടെ വളരെയേറെ വ്യാസൻ മുന്നോട്ടു പോകുന്നു പത്തിരണ്ടായിരം കൊല്ലങ്ങൾക്കപ്പുറമെങ്കിലും രചിച്ച ഈ കൃതിയിൽ ഗീതാകാരനായ വ്യാസൻ രണ്ടായിരം ആണ്ടിനെയും കവച്ച് കിടക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിനെ കവച്ചു കിടക്കുന്ന വ്യാസന്റെ വൈഖരികളുടെതാണ് ഞാൻ മുമ്പ് നിങ്ങളോട് ചോദിപ്പിച്ച മെഡിക്കൽ കോളേജിൽ ഒരു കൂവിയ സ്വാമിജിയെ പരിചയപ്പെടുത്തുന്ന എന്റെ ഓർമ്മ അദ്ദേഹം കൂവലിന്റെ തത്വശാസ്ത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഗീതയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു പിന്നെ പറയാമെന്ന് ഞാൻ പറയുകയും ചെയ്തു സ്വാമിജി പറഞ്ഞു ഏതായാലും ഞാനൊരു മെഡിക്കൽ കോളേജിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾ അവശ്യം സൂക്ഷിക്കേണ്ട ഹാൻഡ്ബുക്കായ ഒരു ഗീതയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം Bhagavad Gita a handbook to doctors എന്ന മറ്റാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എന്റെ ഓർമ്മ പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു നിങ്ങൾ ഡബ്ല്യു ബി കാനനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഡബ്ല്യു ബി കാനൻ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ പിതാക്കന്മാരിൽ ഒരാളാണ് പ്രത്യേകിച്ചും ക്ലിനിക്കൽ സൈക്കോളജി കാനൻ സ്വത്വ സംഘർഷ വേളയിലെ മനുഷ്യനെ പറ്റി പഠനം നടത്തിയിട്ടുണ്ട് കൺട്രോൾ എക്സ്പെരിമെന്റാ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പത്ത് പേരെ എടുത്ത് കൺട്രോളില് ടെസ്റ്റ് ഹൈപ്പോത്തസിൽ നടത്തിയ ഗംഭീര പരീക്ഷണമാണ് അങ്ങനെ പത്ത് യൂണിറ്റോളം എടുത്ത് പഠനം നടത്തിയിട്ടുള്ള ആളാണ് ഡബ്ല്യു ബി കാനൻ മനുഷ്യൻ സംഘർഷത്തിൽ പെടുമ്പോൾ സംഘർഷം എന്ന പദം മലയാളം അല്ലെന്ന് തോന്നുന്നു ടെൻഷൻ അതാണുള്ള മലയാളമില്ല എല്ലാവർക്കും പരിചിതമായ മലയാളം പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പം ടെൻഷനിൽ ടെൻഷനിൽപ്പെടും ടെൻഷനാ അതുകൊണ്ടാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യൻ വല്ലാത്ത ഒരു ദശാസന്ധിയിലേക്ക് എത്താൻ പോകുന്നത് സ്ട്രെസ് കുറച്ചുകൂടെ നല്ല പദം സ്ട്രെസ് എന്നാ സ്ട്രെസ് രണ്ടു one is eustress the other one is stress E U S R E S S eustress the other one stress ഒന്ന് ഹർഷമുണ്ടാകുന്ന അസ്വസ്ഥ മകന് എം ബി ബി എസ് എൻട്രൻസിന് റാങ്ക് കിട്ടുമ്പോൾ അമ്മയ്ക്കും അച്ഛനും മകനും ഒക്കെ ഉണ്ടാകുന്നതും സ്ട്രെസ് തന്നെയാണ് റാങ്ക് കിട്ടുമ്പോൾ അതിന്റെ പേര് യൂസ് ഞരമ്പുകൾ അപ്പോഴും വലിച്ചു മുറുകുക തന്നെയാണ് തോറ്റുപോകുമ്പോഴും ഉണ്ടാകുന്നത് സ്ട്രെസ് തന്നെയാണ് ഇറ്റ് ഈസ് ഡിസ്ട്രസ് ഇത് രണ്ടും ഒരുപോലെ അപകടകാരികളാണ് ഭാരതീയ മനഃശാസ്ത്രകാരന്മാർ രണ്ടിനെയും അപകടമായി തന്നെയാണ് കാണുന്നത് eustress as well as distress അപ്പോ അത് നമുക്ക് പുറകെ കാണാം നമുക്കിപ്പോൾ ആവശ്യമുള്ളതിലേക്ക് വരാം ഈ സ്ട്രെസ് വേളകളിൽ മനുഷ്യൻ എന്തു മാറ്റം ഉണ്ടാവും കാനന്റെ പഠനം ആദ്യം നോക്കാം അത് കഴിഞ്ഞാകാം വ്യാസന്റെ പഠനം കാനൻ ഇതിനെ നാല് മാറ്റങ്ങളായി തരംതിരിച്ചു വർഗീകരിച്ചു ഒരു ടേബിൾ ഉണ്ടാക്കി തയ്യാറാക്കി one is sensuous change glandular change biochemical change and metabolical change Malayalam ഐന്ദ്രികമായ മാറ്റം ഗ്രന്ഥികളെ സംബന്ധിക്കുന്ന മാറ്റം രാസഊർജ സംബന്ധമായ മാറ്റം ഉപ അപചയ സംബന്ധമായ നാല് മാറ്റങ്ങളാണ് ഡബ്ല്യു നമുക്കിതിനെ കാനനയും കടന്ന് മനഃശാസ്ത്രത്തിന്റെ സർവാദരണീയമായ ഭൂമികകളെ മുഴുവൻ വെച്ച് ഭാരതീയവും അഭാരതീയവുമായ ചിന്തകളെ ചേർത്ത് വെച്ച് ഒന്നുകൂടെ ഗാഠമായി എടുത്തു പഠിക്കാം മനുഷ്യന് സംഘർഷമുണ്ടാകുമ്പോഴും ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഏത് നിലകളിലും വരുന്ന സംഘർഷത്തിന് കാരണമായ ഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ അവന്റെ ഹൈപ്പോത്തലാമസിൽ ആദ്യം മാറ്റം തുടങ്ങും അവിടമാണ് ഇതിന്റെയൊക്കെ കേന്ദ്രം അവിടുത്തെ മാറ്റത്തെ നമുക്ക് രണ്ടായി തിരിക്കാം one is biochemical and the other one is electrical electrical change and biochemical change വൈദ്യുതപരമായ മാറ്റം രാസോർജപരമായ മാറ്റം നമ്മുടെ ശരീരത്തിൽ വൈദ്യുതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമല്ലോ കാരണം നമ്മുടെ ഓരോ സെല്ലും അതിൽ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെയറോട് കൂടിയതാണ് ബോട്ടണിയോ സോളജിയോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല അതിലും കൂടുതൽ പഠിച്ച് കാണുമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയുമായിരിക്കും ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞ തെറ്റുമല്ലോ വന്നാൽ പറയുകയും ചെയ്യാം സോ ആ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും തലങ്ങളിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും പിടി ഇത് ആക്സോൺസ് കൈമാറി ഒരു വൈദ്യുതോർജം സംഭവിക്കും ഇതാണ് വൈദ്യുതപരമായി നമ്മിലുണ്ടാകുന്ന മാറ്റം ഇതുകൊണ്ട് തീർന്നില്ല രാസോർജപരമായി ഉണ്ടാവും അത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയും ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തെയും ശക്തിയായി പിടിക്കും ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് one the sympathetic nervous system രണ്ട് parasympathetic nervous system sympathetic nervous സിസ്റ്റത്തിൽ the sympathetic chain sympathetic plexus ഇതിലൊക്കെ മാറ്റങ്ങളുണ്ട് സിംപതറ്റിക് ചെയിനിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കിഡ്നി നമ്മുടെ സിംപതറ്റിക് ഫ്ലക്സിയിലെത്തുമ്പോൾ നമ്മുടെ ഉദരം ലിവർ ഇവിടെയൊക്കെ ഇതിന്റെ മാറ്റങ്ങൾ വരും അത് വളരെ വിശാലമായി ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോയാൽ ടൈമുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സിനെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും കാണാം ഇതിനപ്പുറം പാരാസിമ്പതറ്റിക് അതൊരു വലിയ സന്യാസിയാണ് പേര് തന്നെ എങ്ങനെയാണ് വാഗസ് വാഗബോൺസ് ഇതിനെ വിളിക്കുന്നതിനെ വാഗസ് എന്നാണ് അവിടെ വരുന്ന മാറ്റങ്ങൾ ഒപ്പം എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിന് മാറ്റം തുടങ്ങിയാൽ രാസോർജ മാറ്റമായി രാസപരിണാമമായി ശരീരത്തിനുള്ളിൽ ശരീരം ഒരു ഫാക്ടറിയായി പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോവുകയാണ് ഈ തുടക്കം വന്നാൽ ഇത് മുഴുവൻ വരുന്നത് വെറൊരു ശബ്ദം മതി വെറൊരു രൂപം കണ്ടാൽ മതി ഒരു രൂപം കണ്ടാൽ മതി ഒരു ശബ്ദം കേട്ടാൽ മതി ഒരു സ്പർശനം മതി ഒരുപാടൊന്നും വേണ്ട പൂർവാനുമതികളുള്ള ചെറിയ ചലനം മതി ഹൈപ്പോതലാമസ് എല്ലാം ഉണ്ടാക്കാൻ സഹായമായിട്ട് തയ്യാറായിട്ടിരിക്കുക ഇത് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എത്തിയാൽ adrenaline noradrenaline you can call it by another name, epinephrine nor norepinephrine. ഇതിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുക ഇവിടെ ഒരുപാട് ഗ്രന്ഥിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഏറ്റവും പ്രധാനമായി ഒരു T S H thyroid stimulative hormone acetylcholine ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ശരീരം വെറുതെ ഉണ്ടാക്കി വിടുകയാണ് ഈ മാറ്റങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം ഊർജതന്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും ഒക്കെ സഹായത്തോടുകൂടി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ ഇന്ന് വൈദ്യശാസ്ത്രം നല്ല രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ഭ്രാന്തന്മാരെയും അപസ്മാര രോഗികളെയും ഒക്കെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഇതിന്റെ എല്ലാ ഉപയോഗങ്ങളും ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴും ഭാരതീയ വൈദ്യശാസ്ത്രം ആരംഭിക്കുന്നത് എവിടെയാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ ആ പൂർവ്വ ജന്മം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിമിഷം എന്റെ ഈ നിമിഷത്തിന്റെ പൂർവ്വജന്മമാണ് എന്നുകൂടി എടുക്കണം സമർത്ഥനായ വൈദ്യൻ പാപം എന്നതിന് വളരെ വിപുലമായ അർത്ഥവും എടുക്കണം നമ്മുടെ ദുഃഖങ്ങളെല്ലാം പാപത്തിനാ വരുന്നത് ദൂ ദുഃഖം ദൂ പാപം തസ്മാദോഘതീതി ദുഃഖം എന്നാണ് സു പുണ്യം തസ്മാദോഘതീതി പുണ്യമെന്നാണ് സോറി സു പുണ്യം തസ്മാദോഘതീതി സുഖമെന്നാണ് കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ ഇതിനോടൊക്കെ ചേർക്കണം വൈദ്യവും വേദാന്തവും ഇതൊക്കെ വളരെ വളരെ വളരെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഭാരതത്തിൽ നമ്മുടെ ശരീരശാസ്ത്രമൊന്നും ഇതിന് വേർപെട്ടൊന്നുമല്ല അപ്പൊ ഇതിന്റെ ആ ഡെവലപ്മെന്റ് ഞാൻ ഒന്ന് ഓടിച്ച് ആദ്യം ഒന്ന് തീർത്തിട്ട് പുറകിൽ നിന്ന് ഒന്ന് നമുക്കൊന്നുകൂടെ പിടിക്കാം ഭാരതീയ ചിന്തയിലൂടെ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മാറ്റമൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടെത്തി ഇതിനെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഡബ്ല്യു ബി കാനൻ ക്രോഡീകരിച്ചതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വരുന്ന മാറ്റം ഈ എപ്പിനെഫ്രിനും നോറെപ്പിനെഫ്രിനും ഒക്കെ വരുമ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ഒരുപാട് കണ്ണിന്റെ കാഴ്ച പോകും ആ വളരെ ഫൈനായിട്ടുള്ള ആ നെർവുകളൊക്കെ വീക്കാവും അപ്പോഴാണ് എന്റെ കണ്ണ് എന്താണെന്നറിയില്ല ഇന്നലെ മോല് കാഴ്ച ശരിയല്ല ഇപ്പൊ സ്പെഷ്യലിസ്റ്റിന്റെ അടുക്കലൊക്കെ പോകുന്നത് അയാൾക്ക് കണ്ണിന്റെ നേർവേ കാണാൻ പറ്റുള്ളൂ അത് മാറ്റി വെക്കണം എന്ന് പറയും പടച്ചതമ്പുരാനേക്കാൾ മിടുക്കനാണ് ഞാൻ തമ്പുരാൻ നമ്മളെ രക്ഷിക്കാനായി ഇപ്പൊ ഇവിടെ ഒന്ന് വീക്കാക്കിയിരിക്കുന്നത് ഇവിടെ വീക്കായില്ലെങ്കിൽ പോവും തട്ടിപ്പോവും ഈ വീക്ക്നെസിന്റെ കാരണമാണ് എടുത്തു കളയേണ്ടത് കാര്യാവബോധം കാരണാവബോധം ഫലാവബോധം മൂന്ന് അവബോധങ്ങൾ ഇതിന് വേണം അപ്പോ സ്ട്രെസ് മാറ്റുന്നില്ല സ്ട്രെസ് അവിടെ നിർത്തിക്കൊണ്ട് ഈ സാധനം മാറ്റുക അപ്പൊ സ്ട്രെസ് വേറൊരിടത്ത് പൊട്ടും അപ്പൊ കണ്ണിന്റെ കാഴ്ച ഐന്ദ്രികമായ മാറ്റം ചെവിയുടെ കേൾവി പെട്ടെന്ന് ആ ചെവി അടച്ചുപോയി കേൾവിയില്ല കുറച്ചു ദിവസം ദിവസമായി കേൾവിയില്ലാതെ മര്യാദയ്ക്കൊന്ന് ഇരുന്നുകൊണ്ട് പതുക്കെ പതുക്കെ എന്റെ ഉള്ളിലെ ഇത് മാറ്റി കേൾവി തന്നെ കിട്ടുമോ എന്ന് നോക്കാം ക്ഷമയില്ല ബിഷപ്പ് പറഞ്ഞ പോലാണ് നമുക്ക് ഈ നൂറ്റാണ്ടിൽ ക്ഷമയില്ലൊന്നിനും ബിസി ആധ്യാത്മികത പോലും കുണ്ടലിനി വിതിൻ ത്രീ സെക്കൻഡ്സ് ചുവന്ന ബൾബിട്ട് കൊടുത്തിട്ട് കണ്ണ് അടച്ചോളാൻ പറയുകയാണ് ചുവന്ന പ്രകാശം കാണുമ്പോൾ നിന്റെ കുണ്ടലിനി ഉണന്നെന്ന കുണ്ടലിനി വിതിൻ ത്രീ സെക്കൻഡ്സ് എന്തൊരു ഓട്ടമാണ് എത്ര പേരാ പേര് രജിസ്റ്റർ ചെയ്യുന്നത് കുണ്ടലിന് കിട്ടാൻ ആകെപ്പാടെ വേണ്ടത് ഒരു അയ്യായിരം രൂപ മാത്രം ഒന്നും കൊടുക്കണ്ട കുണ്ടലിന് മേടിക്കുക വീട്ടിൽ പോവുക ഊട്ടുകയാണ് ഞാൻ ക്ഷമയില്ല ക്ഷമ വേണമെന്നുണ്ട് പക്ഷെ ക്ഷമയില്ല ബിഷപ്പ് തന്നെ പ്രാർത്ഥിച്ചത് രാവിലെയേറ്റ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കാരണം തനിക്ക് ക്ഷമയില്ല ക്ഷമ വേണം എന്റെ കർത്താവെ എനിക്ക് മലയോളം ക്ഷമ വേണേ അതിപ്പോ തന്നെ വേണേ അടുക്കാൻ വീടും അതിനും ക്ഷമയില്ല ഈ ക്ഷമ തരുന്നതിന് ക്ഷമിക്കാൻ പോലും ക്ഷമയില്ല ലഭ്യ സോ മനുഷ്യന് ഓടുകയാണ് അപ്പൊ കണ്ണ് കാണില്ലാതായി ചെവി കേൾക്കില്ലാതായി ത്വക്കിന്റെ സ്പർശനം വലിയാൻ തുടങ്ങി സ്കിൻ അപ്പോ കണ്ണും മൂക്കും ചെവിയും ത്വക്കും ഒക്കെ ഇതിന്റെ ഇരയാകാം വിക്ടിം ടു സ്ട്രെസ് അപ്പൊ വീണ്ടും ഗ്രന്ഥികൾ ഗ്ലാൻസ് സ്ട്രെസ് വന്നാൽ അന്നേരം അറിയാം വേർക്കാൻ തുടങ്ങും അപ്പൊ വേർക്കും ഏത് തണുപ്പ് കാലത്തും വേർക്കും ഫാൻ എത്ര സ്പീഡിലിട്ടാലും വേർക്കും സ്ട്രെസ് വേണ്ട പണ്ടുണ്ടായ ഒരു സ്ട്രെസ്സിന്റെ ഓർമ്മ മതി വേർക്കാൻ വേർക്കും കണ്ടില്ലേ വേർക്കുന്നു വല്ലാതെ വേർക്കും രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും കാരണം മസിൽ ഫൈബറുകൾ വലിഞ്ഞു മുറുകുകയും രോമങ്ങൾ എഴുന്നേൽക്കുകയും ചെയ്യും രോമാഞ്ചം ഉണ്ടാവും കണ്ടില്ലേ എഴുന്നേറ്റ് വരുന്നതെന്ന് ചോദിക്കും അപ്പോ ഗ്ലാൻഡുലർ ചേഞ്ച് ബയോകെമിക്കൽ ചേഞ്ച് നമ്മുടെ ശരീരത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന വളരെ ഊർജ്ജം ഇപ്പം വേണം ഈ സ്ട്രെസ് കടക്കാൻ സ്ട്രെസ് വന്നാൽ ഉടനെ സ്ട്രെസ് കിടക്കണം ഹൈപ്പോത്തലാമസ് നിർദ്ദേശം കൊടുക്കും പെട്ടെന്നാ നിർദ്ദേശം അവിടെ ഇരുന്നുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത് കിഡ്നിയെ വരെ അതുകൊണ്ട് തെരുതര മൂത്രം ഒഴിക്കണം തോന്നും മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ മൂത്രം ഉണ്ടാവില്ല പതിനഞ്ച് മിനിറ്റ് തുടർന്ന് കഴിയുമ്പോഴേക്ക് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നും കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ യൂറിനിൽ ആൽബുമിൻ കൂടുതലാണ് two plus or three plus or four plus doctor കുറിച്ചു നെഫ്രോട്ടിക് സിൻഡ്രോം സ്ട്രെസ്സും ഹൈപ്പോത്തലാമസും അല്ല കുടിക്കുന്നത് യൂറിൻ മാത്രം നെഫ്രോട്ടിക് സിൻഡ്രോം ആ രണ്ട് കിഡ്നി വാങ്ങിച്ചു മാറ്റി വെച്ചു പോകും എല്ലാം ഇപ്പൊ സ്പെയർ പാർട്ട് കടയിൽ പോകുന്ന പോലാണ് കാരണം ഓടിയില്ല ഒരു സ്പെയർ പാർട്ട് വാങ്ങിക്കാം ഡ്യൂപ്ലിക്കേറ്റ് ആയാലും വേണ്ടില്ല വാങ്ങിക്കുക വെക്കുക പോവുക ഓടുന്നിടത്തോളം ഓടട്ടെ ഇറ്റ് സിമ്പിൾ മനുഷ്യന്റെ ഈ ഓട്ടമാണ് ഭയം അപ്പോ അവിടെ വരെ ഇതെത്തും കാരണം ബയോ കെമിക്കൽ ചേഞ്ച് വളരെ ശക്തമാകാൻ തുടങ്ങുക അതിന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ഊർജം വേണ്ടതുകൊണ്ട് കൂടുതൽ ഗ്ലൂക്കോസിനെ വിട്ടുകൊടുക്കേണ്ടി വരും അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനാണ് അവനെ ഒന്ന് തടഞ്ഞു നിർത്തണം തൽക്കാലം അതിന് അഡ്രീനൽ ഗ്ലാൻഡ് പ്രവർത്തിക്കും അഡ്രീനാലിൻ എന്ന സ്രവം ഉൽപ്പാദിപ്പിക്കും ഫലമോ ധാരാളം ഗ്ലൂക്കോസിനെ വിട്ടുകൊടുക്കും സ്ട്രെസ് മാറിക്കഴിയുമ്പോഴും ചിലപ്പോൾ ഇത് സ്വഭാവമായിട്ട് തീരും അപ്പോഴാണ് നമ്മൾ ചലിക്കുന്ന പഞ്ചസാര ഫാക്ടറിയായിട്ട് മാറും നമ്മൾ പലരും ഇപ്പം അതാണ് ഷുഗർ ധാരാളമുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും വേണ്ട ദൈവാധീനം പഞ്ചസാരയ്ക്ക് വില കൂടുതലുമാണ് സോ ഇത് കെമിക്കൽ ചേഞ്ചിൽ വരുന്നതാണ് മെറ്റബോളിസം ആകെ താറുമാറാവും human metabolism anabolic and catabolic process കൂടുതൽ വിശക്കുക വിശക്കാതിരിക്കുക ഇതൊക്കെ വ്യക്തി അനുസരിച്ച് മാറും സ്ട്രെസ് വന്നാൽ എല്ലാം വലിച്ചു വരി തിന്നുന്നവരെ നമുക്ക് കാണാം കൂടുതൽ നിന്നുമ്പോൾ ചോദിച്ചാൽ മതി എന്തോ ടെൻഷനാ ഇത് മുതലെടുക്കുന്നവരാണ് കറുമുറക്കാരെല്ലാം എല്ലായിടത്തും ഈ വറുത്തതും പൊരിച്ചതും ടൈം പാസ് എന്നാ പറയുന്നത് ടൈം പാസ് എന്ന് പറയാൻ കാരണം സ്ട്രെസ്സാണ് വല്ലതൊക്കെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക മടിയിലൊക്കെ ഇട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ നാമം ജപിക്കുന്നതും ഓരോന്ന് കുറിച്ചുകൊണ്ട് അതുകൊണ്ട് പിന്നെ മാല വേണ്ട കുറിക്കുക ജപിക്കുക സോ സ്ട്രെസ്സാണ് ഇത് മുഴുവൻ ആധുനികന്റെ പഠനങ്ങളാണെങ്കിൽ ചെല്ലിയും ലവിയുമൊക്കെ നടത്തിയ പഠനങ്ങളാണെങ്കിൽ